പദപാഠം നവോ നവ ഭവതി ജായമാന അഹ്നാം കേതു ഉഷസാം ഏതി അഗ്രം ഭാഗം ദേവേഭ്യ വി ദധാതി ആയൻ പ്ര ചന്ദ്രമാ തിരതേ ദീർഘം ആയു നവോ നവ ഭവതി ജായമാന അഹ്നാം കേതു ഉഷസാം ഏതി अग्रं भागं देवेभ्यः विदधाति आयन् प्रचन्द्रमा तिरते दीर्घम् आयु नवो नवः भवति जायमानः अह्नां केतु उषसाम् एति अग्रं भागं देवेभ्यः विदधाति आयन् प्रचन्द्रमा तिरते దీర్ఘం ఆయు